എന്നുള്ളത് ഇന്നത്തേക്ക് എടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ ബ്രഹ്മോ വാ ബ്രഹ്മജോ വാ കോ വാ യോ വാ സത്യം സത്യമിത്യേവ സത്യം ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രഹ്മാവിൻ്റെ അപ്പൂപ്പം പറഞ്ഞാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനം ഇല്ലാത്തതാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല വളരെ നല്ല വരിയല്ലേ ഇത് വേദത്തിലുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ധർമ്മശാസ്ത്രത്തിലുള്ളതാണ് അപ്പോൾ വലിയവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞതിൽ പ്രയോജനം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യണം ചിലത് മോഡിഫൈ ചെയ്യണം ചിലത് കറക്റ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പ്രയാണം ചെയ്താൽ നമ്മുടെ മനസ്സിന് കുറേ സ്വസ്ഥതയുണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിന് സ്വസ്ഥത ഇല്ലാതെയാവണം എപ്പോഴാണെന്നറിയാമോ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്ന് ധരിക്കുമ്പോഴും ഞാൻ ഇന്നു വരെയും മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനി മാറ്റാൻ എനിക്ക് ഉദ്ദേശമില്ല അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലതിൽ കയറി മുറുക്കി പിടിക്കുമ്പോഴാണ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് പുറത്തുള്ള ആരുമല്ല നമ്മൾ തന്നെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഒരു കാരണവശാലും addition deletion modification and correction എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് പിന്മാറരുത് അത് നമ്മുടെ മുദ്രാവാക്യമാണ് എന്ന രീതിയിൽ നിങ്ങൾ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആരായാലും addition deletion modification and correction വരുത്താനുള്ള നന്മ നിറഞ്ഞ മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം